പദപാഠം മഹ അർണ സരസ്വതീ പ്ര ചേതയതി കേതുനാ ധിയ വിശ്വാ വി രാജതി മഹ അർണ സരസ്വതീ പ്ര ചേതയതി കേതുനാ ധിയ വിശ്വാ വി രാജതി मह अर्ण सरस्वती प्र चेतयति केतुना धिय विश्वा वि राजति